കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രവാഹോ ഭവ വിശ്വമൂർത്തേ അപ്പൊ ആയിരം കൈയോടെ ഇരിക്കുകയാണ് അനേകം കൈകളോടുകൂടെ തലകളോടുകൂടെ കണ്ണുകളോടുകൂടെ അതിനു പകരം കിരീട്ടിനും തലയിലെ ഉജ്ജ്വലമായ കിരീടത്തോടുകൂടെയും ഗതിനും കയ്യില് ഗതയോടുകൂടെയും ചക്രഹസ്തം സുദർശന ചക്രത്തോടുകൂടെയും തേനൈവ രൂപേണ ചതുർഭുജേന ആ ചതുർഭുജങ്ങളോടുകൂടെ ത്വാം ദ്രഷ്ടുമഹം ഇച്ഛാമി അങ്ങയെ ആ ദിവ്യരൂപത്തിൽ കാണാൻ ഞാൻ ഇച്ഛിക്കുന്നു ഹേ സഹസ്രബാഹോ തേനൈവ ചതുർഭുജേന ഭവ വിശ്വമൂർത്തി ആ ചതുർഭുജമൂർത്തിയായിട്ട് വിഷ്ണുവായിട്ട് നാരായണനായിട്ട് എന്റെ മുമ്പില് ദർശനം തന്ന് അനുഗ്രഹിക്കുക എന്ന് ഭഗവാന്റെ അടുത്ത് ചതുർഭുജമൂർത്തിയുടെ ദർശനത്തിനായി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഭഗവാൻ അർജുനനോട് എന്താ പറയണത് നോക്കാം ശ്രീ ഭഗവാൻ ഉവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം എന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം മയാ പ്രസന്നേന ഹേ അർജുന പ്രസീത ജഗന്നിവാസ എന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു നിന്നോടുള്ള പ്രീതി കാരണം ഞാൻ നിനക്ക് ഈ ദിവ്യദർശനം തന്നു രണ്ടു വിധത്തിൽ വ്യാഖ്യാനമുണ്ട് ഭാഷ്യക്കാരൻ വിശ്വരൂപ ദർശനം തന്നെ പറഞ്ഞു ചില ഭക്തന്മാരുടെ അഭിപ്രായം ഈ ചതുർഭുജമൂർത്തിയുടെ ദർശനത്തിന്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു അർജുനൻ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞത് നീ ചോദിച്ചത് കൊണ്ട് ഇത് അപ്രീതനായിട്ട് നിനക്ക് ഈ ദർശനം തന്നിരിക്കുന്നു ഇവിടെ ഉള്ളവരാരും തന്നെ ഈ രൂപത്തിനെ കണ്ടിട്ടില്ല മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗാത് എന്റെ ആത്മയോഗ ശക്തി കൊണ്ട് തന്നെ ഈ പരമമായ ഈ ദിവ്യരൂപം ചതുർഭുജ രൂപത്തിനെ കാണിച്ചു അല്ലെങ്കിൽ വിശ്വരൂപത്തിനെ കാണിച്ചു തേജോമയം തേജോമയമായ ജ്യോതിർമയമായ ദിവ്യരൂപത്തിനെ അനന്തവും ആദ്യവുമായ ദിവ്യരൂപത്തിനെ ത്വതന്യേന ന ദൃഷ്ടപൂർവം നീ അല്ലാതെ വേറെ ആരും തന്നെ ഈ ദിവ്യരൂപത്തിനെ ഹേ അർജുന കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയാണ് ഈ ഭഗവാന്റെ ഈ ദിവ്യരൂപത്തിനെ ഇപ്പൊ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തു ഇത് സ്വാഭാവികമായി സഹജമായി ഭക്തി സാധനകളോടുകൂടെ കാണേണ്ടതാണ് ഒരു മനുഷ്യൻ അതിന് യോഗ്യത സമ്പാദിച്ച് കാണേണ്ടതാണ് അങ്ങനെ അല്ലാതെ കണ്ട അത് നിൽക്കില്ല ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് ന വേദയജ്ഞാധ്യയനീർണദാനൈ തപോഭിരുഗ്രൈ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വധന്യേന ന കുരു പ്രവീരാ ത്വധന്യേന ദ്രഷ്ടും ഏവം രൂപ നൃലോകെ ദ്രഷ്ടും ത്വധന്യേന न ഹേ കുരുപ്രവീര ഈ വിശ്വരൂപത്തിനെ ഇപ്പൊ അർജുനന് ഒരു സ്പെഷ്യൽ യോഗവൈഭവം കൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു അപ്പൊ ഭഗവാൻ പറഞ്ഞത് ഇതിനെ വാസ്തവമായിട്ട് കാണണമെങ്കിൽ എങ്ങനെ സാധിക്കും ഇനി പറയാൻ പോവാണ് ഇത് ഭാഗവതത്തിൽ ജഡഭരതൻ രഹുഗണൻ ഉപദേശിക്കുമ്പോൾ പറയണ്ട് ഈ ജ്ഞാനം എങ്ങനെ വരും രാജാവ് ചോദിക്കുകയാണ് ഈ ജ്ഞാനം എങ്ങനെ വരും അപ്പോ രഹൂഗണൻ പറ ജഡഭരതൻ പറഞ്ഞു ഇത് ഹേ രാജൻ രഹുഗണയിത തപസാനയാതി നേജ്ജയാ നിർവപണാത് ഗൃഹാദ്വാ നന്ദസാ നൈവ ജലാഗ്നിസൂരേ വിനാ മഹത്പാദരജോഭിഷേകം രഹൂഗണ ഏത് തപസാ നയാത്തി ഹേ രഹൂഗണ ഇത് സ്വയമേവ തീരുമാനിച്ച് ചെയ്യപ്പെടുന്ന തപസ്സുകളുകൊണ്ടൊന്നും ഇത് നേടാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇജ്ജിയ എന്തെങ്കിലും യാഗയജ്ഞാധ്യയനങ്ങൾ കൊണ്ടും ചെയ്യാൻ വയ്യ നിർവപണാത്ത് സന്യാസാദികൾ കൊണ്ടോ മറ്റോ ചെയ്യാൻ പറ്റില്ല ഗൃഹാത്ത് ഗൃഹസ്ഥാശ്രമധർമ്മം കൊണ്ടും പറ്റില്ല നന്ദസ നൈവ ജല അഗ്നി സൂര്യൈഹി വേദാധ്യയനം കൊണ്ട് അഗ്നി സൂര്യൻ ഇതിനെയൊക്കെ ഉപാസിക്കണത് കൊണ്ട് ഒന്നും നടക്കില്ല പിന്നെ എങ്ങനെ നടക്കും വിനാ മഹത്പാദരജോഭിഷേകം മഹാപുരുഷന്മാര് ആർക്ക് ഈ അനുഭൂതി ഉണ്ടോ ആ അനുഭൂതിമാന്മാരിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റുള്ളൂ it needs a living force ഒരു ശരിക്കും ചൈതന്യത്തിനെ ചൈതന്യത്തിനെ കൊളുത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു നിയമമാണ് ജഡപദാർത്ഥങ്ങളൊന്നും അവിടെ പ്രയോജനപ്പെടില്ല പുസ്തകം സി ഡി ഒന്നും പ്രയോജനപ്പെടില്ല നിങ്ങൾക്ക് കിട്ടിയ പോലെയൊക്കെ തോന്നും സിനിമ കാണുമ്പോൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്ന പോലെ തോന്നും അതൊരു ഇൻസ്റ്റിഗേഷൻ തരും ഒരു പ്രൊവോക്കിംഗ് തരും ഒക്കെ തരും നമ്മളുടെ തന്നെ പുസ്തകവും ഒക്കെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രൊവോക്കിംഗ് ഒരു ഒരു ഇൻസ്റ്റിഗേഷൻ തരും ഒരു ഒരു ഉന്തലുണ്ടാവും ഒരു തള്ളലുണ്ടാവും അത് ആവശ്യമാണ് അത് പുറമേ നിന്നൊരു തള്ളൽ തരും നമുക്കൊരു ഇൻസ്പിറേഷൻ തരും പക്ഷെ അപ്പോഴും മനോമണ്ഡലത്തിലാണ് ബാഹ്യമായ എല്ലാം അങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു അഗ്നിയിൽ നിന്ന് അഗ്നി കൊളുത്തിയെടുക്കണ പോലെ മഹത്പാദ രജോഭിഷേകം എന്ന് പറഞ്ഞു രഹൂഗണന്റെ അടുത്ത് എന്ന് വെച്ചാൽ രാജാവാണല്ലോ അഭിമാനത്തോടു കൂടിയാണല്ലോ എന്തൊക്കെയോ വേണ്ടാത്തവരൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു മഹാപുരുഷന്മാരുടെ പാദരജസ് എടുത്ത് തലയിൽ ഇത് ഹിരണ്യകശിപുവിന്റെ അടുത്ത് പ്രഹ്ലാദം പറയണ്ട് എങ്ങനെയാ കൃഷ്ണ എവിടുന്നടാ നിനക്ക് കൃഷ്ണഭക്തി എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചതാണ് അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു അച്ഛാ ഇത് അവിടെയും വിനാമഹത്പാദരജോഭിഷേകം തന്നെയാണ് മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാംന വൃണീതയാവത്ത് മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാംന വൃണീതയാവത് നിഷ്കിഞ്ചനന്മാര് സർവസംഗ പരിത്യാഗികളായിട്ടുള്ളവരുടെ പാദരജസ് കൊണ്ട് അഭിഷിക്തനായാൽ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പറയാം നിനക്ക് മൂന്ന് ജന്മം ഒന്നും വൈകുണ്ഠത്തിലേക്ക് പോകാൻ ആവശ്യമില്ല പറഞ്ഞേക്കാത്തതുകൊണ്ട് പിന്നെയും രാവണനും ശിശുപാലനും ഒക്കെ ആയിട്ട് വരേണ്ടി വന്നു പ്രഹ്ലാദം പറയണത് ഇങ്ങനെ കിട്ടും ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ നാരദ മഹർഷിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവാൻ വരൂ അഹങ്കാരം അഭിമാനം ആ സാധനമാണ് മുഖ്യമായ തടസ്സം നിഷ്കിഞ്ചാനാം വൃണീതയാവത് അതെന്നെ ഭഗവാനോട് പറയാണ് മറ്റൊരു വിധത്തില് ന വേദയജ്ഞാധ്യയനൈഹി ന ദാനൈഹി ദാനം ചെയ്യണത് നല്ലതല്ലേ ഒക്കെ നല്ലതാണ് പക്ഷെ ദാനം ചെയ്യുമ്പോ എത്ര അഹങ്കാരം വരുന്ന വെച്ചിട്ടാ അതുകൊണ്ടാണ് പഴയ കാലത്ത് പറഞ്ഞത് അങ്ങനെയൊന്നും പോയി ദാനം വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു അതിന്റെ ഉള്ളിൽ ഒരുപാട് മനസ്സുണ്ടാവും ഈ കൊടുക്കണവര് എത്ര നല്ലവരാണെങ്കിലും കൊടുക്കുമ്പോ അവരുടെ എന്തെങ്കിലും ഒരു സീൽ അതിനകത്ത് ഉണ്ടാവും കൊടുത്തു എന്നുള്ള ഇല്ലാതെ എത്ര ആളുകൾ കൊടുക്കാൻ പറ്റും പറയൂ ഞാൻ വളരെ റെയറായിട്ട് കാണുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും കൊടുത്തു എന്നുള്ളത് അവിടെ കിടക്കും അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ വ്യക്തിയുടെ ഒരു അംശം ഉണ്ടാവും അതിനകത്ത് അങ്ങനെയല്ലാതെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ ഇവർ മുക്തരായിട്ട് തീരും അതുകൊണ്ടാണ് വേദം പറയണത് നിങ്ങൾ അഭിമാനത്തോട് കൊടുത്താൽ നല്ലതുണ്ടാവും പുണ്യം കിട്ടും അഭിമാനം ഇല്ലാതെ കൊടുത്താൽ ജ്ഞാനികളാവും പക്ഷെ അഭിമാനത്തോടെ കൊടുത്താൽ എന്ത് കിട്ടും ഈശ്വരൻ ഹീ വിൽ പേ ബാക്ക് നമ്മൾ കൊടുക്കണവർ ചിലപ്പോൾ ഒന്നും തിരിച്ചു തരില്ല പക്ഷെ ഭഗവാൻ തരും അന്തര്യാമിയായ ഭഗവാൻ എങ്ങനെ തരും പുണ്യമായിട്ട് തരും വേറെ പല വിധത്തിലും ഈ വിൽ സപ്ലൈ അതുകൊണ്ട് ആ പുണ്യം ആശിച്ചുകൊണ്ട് ആളുകൾ കൊടുക്കും അതൊരു തരത്തിലൊരു കൊടുക്കൽ വാങ്ങൽ നടക്കും ഇപ്പൊ തിരുവണ്ണാമലൊക്കെ വരുമ്പോ പ്രദക്ഷിണം പോകുമ്പോൾ ധാരാളം പേര് ചോറും ഭക്ഷണം കൊടുക്കും എന്തൊക്കെയോ കൊടുത്തോണ്ടിരിക്കും പ്രദക്ഷിണം പോകണവർക്ക് അതൊക്കെ വെറുതെ ആണോ കൊടുക്കുന്നത് നമ്മുടെ ആളുകൾ വെറുതെ എന്തു കൊടുത്താലും വാങ്ങിക്കും അടിയൊഴിച്ച് അതും വാങ്ങിക്കും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ക്യൂ വലിയ ക്യൂ കൊടുക്കണവരെന്തിനും ഇങ്ങനെ കൊണ്ട് കൊടുക്കണത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിലെന്തെങ്കിലും ഒരു ഉണ്ടാവും ഒരാഗ്രഹം ആരെയും പറഞ്ഞിട്ടുണ്ടാവും അവിടെ കൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ കഷ്ടമൊക്കെ തീരുന്നു വന്നാൽ ആ കഷ്ടമൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കും ചിലപ്പോൾ സംസാരികൾ എന്തെങ്കിലും ഇച്ഛിക്കാതെ ഒന്നും നല്ലത് ചെയ്യണത് വളരെ റേറാണ് ലോകത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് ലജ്ജയോടെ കൊടുക്കണം അറിവോടെ കൊടുക്കണം കൊടുക്കണത് ഭഗവാനാണ് കൊടുക്കണത് ഒരു എന്ന് വന്നിട്ട് അറിയണം ഈശ്വരനല്ല കൊടുക്കണത് ജീവനല്ല കൊടുക്കണത് ഈശ്വരനാണ് കൊടുക്കണത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട് മറന്നു പോണം അങ്ങനെ ചെയ്യണത് വളരെ റെയറാണ് അതുകൊണ്ട് ദാനൈഹി എന്ന് ഭഗവാൻ പറഞ്ഞു ദാനം കൊണ്ടും നിങ്ങളുടെ ഈ ലോക്കലൈസ്ഡ് പേഴ്സണാലിറ്റി പോവില്ല നചക്രിയാഭിഹി പല കർമ്മങ്ങൾ അത് ഇത് കർമ്മകലാപങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും ശരി അതുകൊണ്ടൊക്കെ പോയോ എന്ന് വെച്ചാൽ അതിലും നിൽക്കുന്നുണ്ട് കർത്താ ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള അഭിമാനം അങ്ങനെ പോവോ അത് ഉള്ളിൽ നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു കർമ്മവും ഇറ്റ് ഈസ് നോട്ട് റിലീസിങ് ഫ്രീയേ ഇല്ല ഫ്രീഡത്തിന് വഴിയില്ല തപോപരുഗ്രഹി ഉഗ്രമായി തപസ് ചെയ്യും തപസ്സും സ്വതന്ത്രമായി ജ്ഞാനത്തിന് ഈശ്വര സാക്ഷാത്കാരത്തിന് കാരണമല്ല എന്നുള്ളത് ഇനി ഇരണ്യകശുപു രാവണൻ എല്ലാരും കുംഭകർണൻ അയാൾ തപസ് ചെയ്ത് തപസ് ചെയ്ത് ആറുമാസത്തിലേക്കുള്ള ഉറക്ക ഗുളിക വാങ്ങിച്ചു വലിയ നിദ്ര നിദ്രാവത്വം അപ്പൊ തപസ്സും സ്വതന്ത്രമായൊന്നും ക്ഷേമത്തിന് കാരണമാവില്ല അതും ഇയാൾക്കൊരു വലിയ പണി ഒരു ജോലി ചെയ്ത് എന്തോ സമ്പാദിക്കണ പോലെ തപസ് ചെയ്ത് സമ്പാദിക്കും പിന്നെ എങ്ങനെയാ സാധിക്ക അർജുനൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ് നനക്കൊ നിനക്ക് മാത്രമേ അർജുന നിനക്കിതൊന്നും ഇല്ലെങ്കിൽ ഞാൻ തന്നു അതൊരു സ്പെഷ്യൽ കാരണം ഇതിപ്പോ അർജുനനുണ്ടോ ചോദിച്ചാ ഇല്ല പിന്നെ എന്തുകൊണ്ട് കൊടുത്തു അത് വേറെ കോസ് ഈ കാര്യം നടക്കണമല്ലോ അതിനു വേണ്ടിട്ട് മാതേവ്യഥാമാച വിമൂഢഭാവ ദൃഷ്ടം ഘോരമീദൃമേദം വ്യപേദഭീ പ്രീതമനാഹ പുനസ്ത്വം തദേവമേ രൂപമിതം പ്രപശ്യ മാതേ വ്യഥ ആ വിശ്വരൂപത്തിൽ നിന്നും അങ്ങനെ ചതുർഭുജമൂർത്തിയായി ദർശനം കൊടുത്ത് മനസ്സിത്തിരി പ്രസന്നാക്കിയിട്ട് പറഞ്ഞു ഇനി ഭയപ്പെടണ്ട മാച്ച വിമൂഢഭാവ മൗഢ്യം ഇനി വേണ്ട വ്യപേദഭീഹി ഭയപ്പെടണ്ട പ്രീതമനാഹ മനസ്സ് നിനക്ക് പ്രിയം ഭക്തി കൊണ്ട് നിറയട്ടെ എന്റെ സാധാരണ രൂപത കണ്ടുകൊള്ള എന്ന് പറഞ്ഞ് സഞ്ജയവാച ഇത്യർജുനം വാസുദേവസ്ഥോക്വാം സ്വകം രൂപം ദർശയാമാസ ഭൂയഹാം ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ ഇത്യർജുനം ഇങ്ങനെ അർജുനനെ ഉക്തുവ സ്വകം രൂപം ദർശയാമാസ വീണ്ടും തന്റെ തന്നെ രൂപം കാണിച്ചു കൊടുത്തു എന്നിട്ട് ആശ്വാസയാമാസ ഇവിടെയാണ് ചതുർഭുജമൂർത്തിയുടെ ദർശനം എന്നും വ്യാഖ്യാനമുണ്ട് ആശ്വസിപ്പിച്ചു അത്രേ ഭീതമേനം ഭയപ്പെട്ടിരിക്കുന്ന അർജുനനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം അല്ലേ ഒന്ന് ആ വിശ്വരൂപം കണ്ട് വ്യപേദഭീഹി പേടിച്ചിരിക്കുന്ന ആൾക്ക് ആ ഭയമൊക്കെ കളയാനായിട്ട് ചതുർഭുജമൂർത്തിയായിട്ട് ദർശനം കൊടുത്ത് പിന്നെ ഭൂത്വ പുനഃ സൗമ്യവപുഹു പിന്നീട് തന്റെ മാനുഷം രൂപം സ്വീകരിച്ചു അതായത് യുദ്ധഭൂമിയിൽ എങ്ങനെ ചമ്മട്ടിയും പിടിച്ചിരിക്കണ ആ രൂപത്തിലേക്ക് വീണ്ടും വന്നു അതാണ് അടുത്തത് അർജുനൻ പറയണത് അർജുനൻ പറയണത് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും പഴയപടി തേരോട്ടിയായിട്ടിരിക്കുന്നത് കാണുമ്പോ അർജുനൻ പറയാണ് അർജുനോ വാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാഹ പ്രകൃതിം ദൃഷ്ടേദം മാനുഷം രൂപം ഹേ ജനാർദ്ദന അവിടുത്തെ സൗമ്യമായ ഓർഡിനറി ഫോം കളിച്ച് വളർന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണ രൂപം അത് കണ്ടപ്പോ സച്ചേത ഇപ്പോഴാണ് ഞാൻ ശ്വാസം ശരിക്കും എന്നാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ എന്തൊക്കെയാ നടന്നത് ഒരു താണ്ഡവം അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സാധാരണ കൃഷ്ണനിലേക്ക് വന്നപ്പോ അപ്പ നീ പോ സാധാരണമായിട്ട് വാടാ പോടാന്ന് വിളിക്കാം ആ ലെവലിൽ വന്നപ്പോ ആ സന്തോഷായി തവ സൗമ്യം മാനുഷം രൂപം വളരെ സൗമ്യമായി പ്രസന്നമായി പ്രശാന്തമായി കുതിരയുടെ കടിഞ്ഞാണങ്ങനെ പിടിച്ച് എഴു ഒരു രണ്ട് വലിക്കലും വലിച്ചു കഴിഞ്ഞപ്പോ സന്തോഷായി പാർത്ഥസാരഥി ദൃഷ്ടവേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന അവിടുത്തെ സൗമ്യമായി മാനുഷരൂപം കണ്ടിട്ട് ഇതാനീം ഇപ്പോ എന്തായി സചേതാഹ പ്രകൃതിം ഗത അർജുനൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഞാൻ നോർമലായി എന്നാണ് എന്നുവെച്ചാൽ ഇത്രയും നേരം അബ്നോർമലായിട്ടിരുന്നു അൺസെറ്റിൽഡ് ആയിരുന്നു പ്രകൃതിം ഗത അപ്പ സചേതാഹ എന്നുവെച്ചാ മനസ്സോടുകൂടെ ആയിത്തീർന്നു ഇത്രയും നേരം മനസ്സ് ഷോക്കിലിരിക്കുകയാണ് അറസ്റ്റഡ് ആണ് ഇപ്പോ പ്രകൃതിം ഗത ഞാൻ എന്റെ പഴയ ആളായിട്ട് മാറി നിർത്താം അതാണ് അതിലേക്ക് വന്നാൽ പിന്നെ ഒരു സമാധാനമായി നമ്മുടെ പഴയ സ്വഭാവത്തോടുകൂടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ശരിയായി നിർത്തും സചേതാഹ പ്രകൃതിം ഗത എന്റെ പ്രകൃതിയിലേക്ക് I have returned natural tendency ഇല്ലേ ചിലര് ശബരിമലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് ദിവസമൊക്കെ അവരുടെ പ്രകൃതി വിട്ടിട്ടൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രകൃതിം ഗത കുറെ ആളുകളുണ്ട് അവിടെ ഭൂലോകം തരകിട തകൃതൈ എന്നാണ് അത് കഴിയുമ്പോ അപ്പൊ സമാധാനമായി നടക്കും സചേതാഹ പ്രകൃതി ഗത അർജുനൻ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് അപ്പൊ ഭഗവാൻ പറയാണ് ടോ ആർക്കും കിട്ടാത്ത ഭാഗ്യാണത് എനിക്ക് കിട്ടിയത് അറിയോ സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസിയൻ മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാക്ഷിണ ദേവന്മാര് പോലും കാണാൻ ആഗ്രഹിക്കുന്ന രൂപം ഇതാണ് ദേവൈരവി പ്രാർത്ഥിതം ദേവന്മാര് പോലും കാണാൻ ആഗ്രഹിക്കുന്നതാണ് വിശ്വരൂപം വിഷ്ണുവായിട്ടുള്ള രൂപമാണെങ്കിലും അതെ ദേവാപി നിത്യം ദർശനകാംക്ഷിണ ചില ഭക്തന്മാരൊക്കെ ഈ ശ്ലോകത്തിനൊക്കെ ഈ ചതുർഭുജമൂർത്തി ഉണ്ടല്ലോ അതിനാണ് വർണ്ണിക്കണത് വിശ്വരൂപത്തിനല്ല അത് കണ്ട് ആരും കാണാൻ എന്നാണ് ചോദ്യം ഭയങ്കരമായിട്ടുള്ള രൂപം കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ അതുകൊണ്ട് ആ ചതുർഭുജമൂർത്തി നടുവിൽ കാണിച്ചു കൊടുത്തല്ലോ തദേവ ശംഖചക്ര ഗദാഹസ്തനായിട്ടുള്ള രൂപത്തിനെ ദേവാപി നിത്യം ദർശനകാംക്ഷിണ നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാം ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ ഹേ അർജുന വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നത് എന്നുള്ളത് ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന ലക്ഷ്യമാണ് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് അങ്ങനെ ഒരു ദർശനമുണ്ടല്ലോ വേദൈഹി ന തപസാ ന ദാനേന ന ഇജ്ജയാ ഇപ്പൊ നീ കണ്ടുവല്ലോ ഇതുപോലെ ജഗത്തിനെ ആത്മസ്വരൂപമായിട്ട് കാണണം അതെങ്ങനെ സാധിക്കും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് ഭക്തിയാത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ചപരന്തപ ഒരു വ്യത്യാസം അർജുനൻ കണ്ടു പ്രവേശിച്ചില്ല തത്വേന കണ്ടില്ല കണ്ടു പേടിച്ചു ഭീതഭീത പ്രണമ്യ അല്ലേ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഭക്തിയാതു അനന്യയ അനന്യഭക്തി കൊണ്ട് അനന്യഭക്തി എന്ന് വെച്ചാൽ എന്താ പരാഭക്തി ജ്ഞാനഭക്തി ജ്ഞാനത്തോടുകൂടെ ആദ്യം ഉള്ളില് ആത്മാവിനെ അറിഞ്ഞു പിന്നെ പുറമേക്ക് നോക്കി ഗൗഡപാദാചാര്യർ ഗൗഡപാദകാരിക്കൽ ഒരു ശ്ലോകമുണ്ട് തത്വം ആധ്യാത്മികം ദൃഷ്ടുവാ തത്വം ദൃഷ്ടുവാതു ബാഹ്യത തത്വീഭൂത തദാരാമ തത്വാത് അപ്രച്യുതോ ഭവേത് വലിയ കാര്യമാണ് ഉള്ളിൽ ആത്മതത്വത്തിനെ അറിഞ്ഞു പ്രപഞ്ചത്തിലെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതിനെ ബ്രഹ്മമെന്നറിഞ്ഞ് സ്വയം താൻ തന്നെ ആ വസ്തുവായി തീർന്ന് അതിൽ നിന്ന് ഒരു ക്ഷണനേരത്തേക്ക് കൂടെ ച്യുതിയില്ലാതെ ഇരിക്കും അതാണ് ഭഗവാൻ ഇവിടെ പറയണത് അനന്യഭക്തി കൊണ്ട് സർവത്ര ഭഗവാനെ കാണുന്നു എപ്പോ ഉള്ളിൽ ഭഗവാനെ ആദ്യം കാണുന്നു ആത്മാവിനെ അറിഞ്ഞ് ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമെന്ന് അറിഞ്ഞ് ഞാത്തും അങ്ങനെ അറിയാനും ഉള്ളിൽ അറിഞ്ഞു മാത്രമല്ല ദ്രഷ്ടും പുറമേക്ക് കാണുന്നതിലും അതിനെ കാണാനും പ്രവേഷ്ടും എന്ന് വെച്ചാൽ ആ കാണുന്ന വസ്തുവും കാണപ്പെടുന്നവനും രണ്ടായിട്ടില്ലാതെ ധ്യാനധ്യാതൃധ്യേയ രൂപമായിട്ട് അതായത് ഒരേ വസ്തുവായിട്ട് ഒരേ ചിത് സ്വരൂപമായിട്ട് ചൈതന്യസ്വരൂപമായിട്ട് അതിനെ അറിയാനും അനന്യ ഇല്ലാതെ അർജുന സാധിക്കില്ല അനന്യമായ ഭക്തി കൊണ്ടേ അത് സാധിക്കൂ ഏവം വിധം കണ്ടിട്ട് അറിഞ്ഞിട്ട് താത്വികമായിട്ട് പ്രവേശിച്ച് താത്വികമായ ഭക്തി അനന്യഭക്തിയോടുകൂടെ ജഗത്ത് മുഴുവൻ വിശ്വം മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ടറിയാനും അനന്യഭക്തി കൊണ്ടേ സാധിക്കുകയുള്ളൂ ആ അനന്യഭക്തിയെ എങ്ങനെ സമ്പാദിക്കും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം ഇപ്പോൾ നല്ല ഉത്സവം കഴിഞ്ഞിട്ടേ അവസാനം ഒരു മഞ്ഞൾ നീരാട്ടുണ്ടാവും ഒരു നീരാട്ട് ആറാട്ടിന് കൊണ്ടുപോകും സ്വാമി അല്ലെ അതുപോലെ ഈ വിശ്വരൂപ ദർശനം കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയ മനോഹരമായ ഭക്തി യോഗം ചെറിയ അധ്യായം സൂര്യ പറയ പറയായിരുന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഭക്തിയോഗത്തിൽ തുടങ്ങി അടുത്ത വർഷം ഭക്തിയോഗം വീണ്ടും പറയണം എന്താന്ന് വെച്ചാൽ അന്ന് മനസ്സിലാക്കിയത് ഇന്നും മനസ്സിലാക്കിയതിന് വ്യത്യാസം അറിയണമല്ലോ എന്നാണ് ആ ഭക്തിയോഗത്തിന് ഒരു ഒരു ഇൻട്രഡക്ഷൻ പോലെ ഭഗവാൻ ഇവിടെ ഒരു ശ്ലോകം പറയുന്നു എങ്ങനെ ഭക്തി സമ്പാദിക്കും മത് കർമ്മകൃത് മത് പരമഹ ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ് സമാമേതി പാണ്ഡവ നിർവൈര സർവഭൂതേഷു ആരോടും വൈരമില്ലാത്തവൻ വിദ്വേഷമില്ലാത്തവൻ എൻ്റെ അടുത്ത് വരും ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു വൈരമില്ലാത്തവൻ എൻ്റെ അടുത്ത് വരുന്നല്ല ഭഗവാൻ പറഞ്ഞു ഞാൻ അവന്റെ പുറകെ നടക്കുന്നു നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേത്തി അങ്കരി രേണുഭി അവന്റെ പാദരജസ് കൊണ്ട് എന്നെ ഒന്ന് ശുദ്ധമാക്കാനായിട്ട് അയാളുടെ പുറകെ ഞാൻ നടക്കുന്നു അനുവിരജാമി ഭഗവാൻ നമ്മളെ അടുത്ത് വന്നാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയാലും സമുദ്രം കടലിനടുത്ത് നദിയുടെ അടുത്ത് വന്നാലും നദി സമുദ്രത്തിന്റെ അടുത്ത് പോയാലും തിരി തീയെ തൊട്ടാലും തീ തിരിയെ തൊട്ടാലും ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ മത് കർമ്മകൃത്ത് കർമ്മത്തിനെയൊക്കെ എനിക്ക് അർപ്പണം ചെയ്യൂ മത് പരമഹ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ട് എന്നെ തന്നെ കരുതൂ മദ്ഭക്ത ആസക്തിയെ എന്റെ അടുത്ത് തന്നെ വെക്കൂ അപ്പൊ എന്താവും സംഘവർജിത ലോകത്തിൽ ഒന്നിലും സംഘം ഉണ്ടാവില്ല നിരന്തരം ഭഗവത് ധ്യാനം ഹൃദയത്തിലിരിക്കുമ്പോൾ എന്തിനോട് സംഘം സംഘമൊക്കെ പോയി നിർവൈരഹ ഒന്നിനോടും ദ്വേഷമില്ല സർവഭൂതേഷു ആരോടും വെറുപ്പില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാമേത്തി പാണ്ഡവ അവൻ എന്നെ വന്ന് പ്രാപിക്കുമെന്നുള്ളത് ഏഴ് തരം നിശ്ചയം എന്നർത്ഥം അതിൽ സംശയം വേണോ തനിക്ക് മത് കർമ്മകൃത്ത് മത് പരമഹ മത്ഭക്ത സംഘവർജിത ശരീരത്തിന്റെ കർമ്മം ലക്ഷ്യഭാവം അത് വളരെ മുഖ്യം ജീവിതത്തിൽ അല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താൽ ലക്ഷ്യം എവിടെയാണോ അവിടെ നിന്നുകൊണ്ടേയിരിക്കും സത്സംഗത്തിൽ വന്നാലും നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് വന്നു ഓട്ടോ ഡ്രൈവറും അവിടെ നിൽക്കണ്ട വെച്ചോളൂ അയാൾക്ക് ഭഗവത്ഗീത കേൾക്കണുണ്ടാവുമോ എപ്പോഴാ തീര അതായിരിക്കും ലക്ഷ്യം കേൾക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും അല്ലേ ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചിലര് സത്സംഗത്തിൽ വരും അവരെന്തിനാ വരിക എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവരുടെ അവിടെ എന്തെങ്കിലും ഒരു സത്സംഗത്തിന് വേണ്ടി വിളിക്കാനോ വല്ലതും വന്നാൽ അവരിത് കഴിഞ്ഞ് രണ്ട് വാക്ക് വർത്തമാനം പറഞ്ഞിട്ട് പോകണമെന്ന് വന്ന് കാത്തോണ്ടിരിക്കും ഇതെന്താ കഴിയാത്ത കഴിയാത്തോ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഭഗവാനാണ് ഭഗവാൻ ഏവ പരഹ ഒന്നുമില്ല അറ്റാച്ച്മെന്റ് ഭഗവാന്റെ അടുത്ത് തന്നെ അപ്പൊ ലോകത്തില് സത്സംഗത്വ നിസ്സംഗത്വം തനിയ സംഘം പോയി സത്സംഗാത് മുക്ത ദുസ്സംഗ സംഘം വിട്ടുപോയി നിർവൈരഹ ആരോടും വിദ്വേഷം വെറുപ്പില്ല അപ്പൊ എന്തായി മാമേത്തി പാണ്ഡവ അവൻ ഭഗവാനെ പ്രാപിക്കുക എന്നിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയണോ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ അവന് ഭഗവാൻ അല്ലാതെ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഭഗവാനെ പ്രത്യേകിച്ച് പ്രാപിക്കും എന്ന് പറയണോ സ ഏതി ഏവ മാം ഏതി ഏവ ഹേ പാണ്ഡവ എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ അധ്യായത്തിനെ മംഗളമായിട്ട് പൂർത്തി ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ നിർവൈര സർവഭൂതേഷു യസ് സമാമേതി പാണ്ഡവം അടുത്ത അധ്യായത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ അദ്വേഷ്ട സർവഭൂതാനാം എന്നാണ് തുടങ്ങുന്നത് കണക്ഷൻ നിർവൈര സർവഭൂതേഷു അദ്വേഷ്ട സർവഭൂതാനാം ഭക്തിയുടെ മുഖ്യ ലക്ഷണം എന്താ നിങ്ങൾ ജപിക്കുന്നുണ്ടോ ധ്യാനിക്കുന്നുണ്ടോ പൂജിക്കുന്നുണ്ടോ അർച്ചിക്കുന്നുണ്ടോ ഭജന പാടുന്നുണ്ടോ നിങ്ങൾ യോഗാനുഷ്ഠാനം ചെയ്യുന്നുണ്ടോ ധ്യാ ഒന്നും പ്രശ്നം വെറുപ്പുള്ളിലുണ്ടോ പോയി എന്തിനോടാണെങ്കിലും ആവട്ടെ വെറുക്കുന്നുണ്ടോ പോയി ഭാഗവതം പറഞ്ഞു വെറുക്കണ നിങ്ങൾക്ക് വെറുപ്പ് വിടാൻ പറ്റണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഈശ്വരനെ അങ്ങോട്ട് വെറുക്കുക ഹിരണ്യകശിപുവിനെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് മുക്തിയാവും ലോകത്തിലെ നാസ്തികന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കുറെ കഴിയുമ്പോൾ പരമഭഗ എന്താണെന്ന് വെച്ചാൽ വെറുത്ത് വെറുത്ത് വെറുത്ത് ഭഗവാനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഭാരത മഹർഷി പറഞ്ഞു ഫാസ്റ്റസ്റ്റ് പാത്താണത് എന്നാണ് ഭക്തി ചെയ്താൽ പോലും ഇത്ര ചിന്തിക്കാൻ പറ്റില്ലേ വെറുത്ത മനസ്സ് അതിൽ തന്നെ നിൽക്കും അതുകൊണ്ട് വെറുക്കണോ ഗുരുവായൂരപ്പനെ വെറുത്തുള്ളാം സാധിക്കുമോ എന്നാണ് വെറുപ്പ് ഉള്ളിന്ന് നീങ്ങിപ്പോയാൽ ഭഗവാൻ പറഞ്ഞു അത് ലാസ്റ്റ് വെസ്റ്റീജാണത് അതിങ്ങനെ ഈഗോന് എന്ത് ഇമോഷൻ ഉണ്ടെങ്കിൽ ഈഗോ ഉണ്ട് എന്നർത്ഥമാണ് അഹങ്കാരം അവിടെ കിടക്കുന്നുണ്ട് വെറുപ്പാവട്ടെ കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം എല്ലാം ധർമ്മത്തിന്റെ വരമ്പ് കടന്നു നിൽക്കുമ്പോൾ അഹങ്കാരത്തിന്റെ സ്വരൂപം അവിടെ നിൽക്കും അപ്പോ ഭഗവാൻ ഇവിടെ പറഞ്ഞു നിർവൈര സർവഭൂതേഷു ആരോടും ദ്വേഷമില്ലെങ്കിൽ മനസ്സ് പ്രസന്നമായിട്ടിരിക്കും ദ്വേഷം വന്നാൽ ശാന്തി പോയി നില കുറഞ്ഞു സമാധാനം പോയി സമാധാനം വേണോ വെറുക്കാതിരിക്കുക വെറുക്കാതെ എങ്ങനെ ഇരിക്കും പല തലത്തിലുള്ള അങ്ങനെ ആരെങ്കിലും കാണാൻ അങ്ങോട്ട് പോവാതിരിക്കുക അതിനെ ചിന്തിക്കാതിരിക്കുക ദൂരത്തുനിന്ന് എല്ലാവരിടത്തും ഭഗവാൻ ഉണ്ടെന്ന് കരുതി ഉള്ളുകൊണ്ട് നമസ്കരിച്ചോളാം വെറുപ്പുണ്ടാവുന്ന സ്ഥല ചില സ്ഥലത്ത് അവരങ്ങനെയുള്ളവരാണെങ്കിൽ നാരായ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു പുലി നാരായണനാണ് പക്ഷെ അടുത്തൊന്നും പോണ്ട അടുത്തൊന്നും പോണ്ട അത് പുലിക്ക് അറിയില്ലല്ലോ നിങ്ങൾ നാരായണനായിട്ട് കാണണമെന്നും നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് വരാതിരിക്കാൻ ദ്വേഷം വരാതിരിക്കാനുള്ള വഴിയാണത് അങ്ങനെ നിർവൈര സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ എന്ന് വിശ്വരൂപ ദർശനത്തിനെ ഭഗവാൻ സമാപിച്ചിട്ട് അടുത്ത അധ്യായത്തില് ഭക്തിയോഗത്തിലും ഇതേ ആശയം ഈ വിശ്വത്തിനെ ഭഗവാനായി കാണുന്ന ഭക്തനിൽ വരുന്ന ഒരു മാധുര്യം ആ ഭക്തന്റെ ലക്ഷണത്തിനെ ഭഗവാൻ പറയാണ് അത് നമ്മള് മറ്റൊരു സന്ദർഭത്തില് കാണാം ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനം നാമ ഏകാദശോധ്യായ സത്യം ജ്ഞാനമനന്തം നിത്യം नित्यमनाकाशम् परमाकाशम् गोष्ठप्राङ्गणरिङ्खणलोलमनायासम् परमायासम् मायाकल्पितनानाकारमनाकारम् भुवनाकारम् ക്ഷ്മാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം परमानन्दम् वृन्दावनभुवि वृन्दारकगणवृन्दाराधितपादाव्यम् कुन्दाभामलमन्दस्मे सुधानन्दम् सुहृदानन्दम् वन्द्याशेषमहामुनिमान् नन्द्यानन्दपदद्वन्द्वम् वन्द्याशेषगुणाब्धिम् प्रणमत् गोविन्दम् गोविन्दम् परमानन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दाष्टकमेतदधीते गोविन्दार्पितचेतायो गोविन्दाच्युतमाधव विष्णु गोकुलनायक कृष्णेति गोविन्दाङ्घ्रिसरोज ध्यानसुधाजलधौदसमस्ताघ गोविंद परमानन्तामृतमन्तस्तम् स ससमभ्येति गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् यतो ममात्मा भवसि त्वमेव ततो न वाच्यम् मम किञ्चिदस्ति यथा तवेष्टम् कुरु माम् तथैव त्वाम् आत्मनाथम् भ्रमणम् भजामि